ഗാഥിനോ വിശ്വാമിത്ര ഋഷി ഗായത്രീ ഛന്ദ സവിതാദേവത ഓം ഭൂർഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാൽ ഗാഥിനോ വിശ്വാമിത്ര ഋഷി ഗായത്രീ ഛന്ദ സവിതാദേവത ഓം ഭൂർഭുവസ്വ തത്സവിതുർവരേണ്യം भर्गो देवस्य धीमहि धियो यो न प्रचोदयाल् गाथिनो विश्वामित्र ऋषिः सविता सवितादेवता ॐ भूर्भुवस्व तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो न प्रचोदयाल्